ഭാരതീയ ചിന്താധാരകളുടെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന Indian Institute of Scientific Heritage ആധുനിക സമൂഹം നേരിടുന്ന മാനേജ്മെൻറ്റ് പ്രശ്നങ്ങൾക്ക് ക്രൈസിസ് മാനേജ്മെൻറ്റിന് മാനസിക സംഘർഷങ്ങൾക്ക് പരിഹാരമെന്നോണം ഉദിച്ചുയരുന്ന ഭഗവത്ഗീതാ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് ഈ പ്രഭാഷണം നടത്തുന്നത് ഭാരതത്തിൽ എല്ലാ മനസ്സുകളിലേക്കും ചൈതന്യം പകരുന്ന ഇതിഹാസമായ മഹാഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി ഭഗവത്ഗീത വർത്തിക്കുന്നു കുരുക്ഷേത്രത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരുന്ന അർജുനനോട് അവതാരമായ ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന ഉപദേശമാണ് ഭഗവത്ഗീത ആ ഭഗവത്ഗീതയുടെ തുടക്കം തന്നെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നാരംഭിക്കുന്നു ഈ വരിയെ ഒന്ന് റീ അറേഞ്ച് ചെയ്താൽ ക്ഷേത്രേ ക്ഷേത്രേ കുരുധർമ്മം എന്ന വരി നമുക്ക് ലഭിക്കും ഓരോ വ്യക്തിയും ഓരോ കുടുംബവും ഓരോ സമൂഹവും ഓരോ രാഷ്ട്രവും അവരവരുടേതായ കർമ്മം ധാർമ്മിക മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കണമെന്ന് ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്ന ചിന്താധാരയാണ് ഭഗവത്ഗീതയുടേത് സ്വജനങ്ങളെയും ഗുരുക്കളെയും മാതാപിതാക്കന്മാരെയും സഹോദരന്മാരെയും കൊല്ലുവാൻ വേണ്ടിയുള്ള ആഹ്വാനമാണ് ഭഗവത്ഗീതയിൽ ഉള്ളത് എന്നുള്ള ധാരണ തെറ്റാണ് അധർമ്മത്തിൻ്റെ പക്ഷത്ത് പിതാമഹന്മാരായാലും ഗുരുവായാലും സ്വജനമായാലും അവരെ എതിർക്കുകയോ എതിർത്ത് നശിപ്പിക്കുകയോ ചെയ്യേണ്ടത് ഓരോ വ്യക്തിയുടെയും ധാർമ്മിക ബാധ്യതയാണ് എന്ന് മാത്രമാണ് ഭഗവത്ഗീത അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആരാധ്യനും ബഹുമാന്യനും എല്ലാവിധത്തിൽ ശ്രേഷ്ഠനുമായ ഭീഷ്മരെയും ദ്രോണരെയും അതുപോലെയുള്ള ആചാര്യശ്രേഷ്ഠന്മാരെയും വധിക്കാൻ പരാജയപ്പെടുത്താൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ആഹ്വാനം ചെയ്തത് കാരണം ശ്രേഷ്ഠന്മാരാണെങ്കിലും രാഷ്ട്രത്തിനെതിരെ ധർമ്മത്തിനെതിരെ അധർമ്മത്തിൻ്റെ കൂട്ടത്തിൽ നിന്നതുകൊണ്ട് അവർക്ക് സ്വജനം എന്ന ഒരു ബഹുമാന്യതയും ലഭിക്കുന്നില്ല ഈ സന്ദേശം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നാം കർമ്മമണ്ഡലത്തിൽ എത്തിക്കേണ്ടത് ക്രൈസിസ് വരുന്ന സമയത്ത് സ്വയം ആരാണെന്നോ അല്ലെങ്കിൽ സ്വന്തക്കാരാരാണെന്നോ ചിന്തിക്കാതെ സ്വന്തം ധർമ്മം എന്താണെന്ന് മാത്രം ചിന്തിക്കുകയാണ് ഭഗവത്ഗീതയുടെ ആഹ്വാനത്തിലൂടെ ശ്രീകൃഷ്ണൻ നമുക്ക് നൽകുന്ന പാഠം യഥാർത്ഥത്തിൽ മഹാഭാരതത്തിൽ തന്നെ ക്രൈസിസ് മാനേജ്മെന്റിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട് ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധി ശക്തിപരാക്രമവും ഷടേതേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയേ ഉദ്യമം എൻ്റർപ്രീനർഷിപ്പ് സാഹസം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമം ഈ വാക്കുകളുടെ എല്ലാം അർത്ഥം നിങ്ങൾക്കറിയാവുന്നതാണ് പരാക്രമം എന്ന വാക്കിൻ്റെ അർത്ഥം നേരെ ശക്തി ഉപയോഗിച്ച് മുമ്പോട്ട് പോകാനുള്ള ക്രമം തെറ്റിച്ചു പോകാനുള്ള ധീരതയെയാണ് പരാക്രമം എന്ന് പറയുന്നത് അപ്രകാരം ആറ് ക്വാളിഫിക്കേഷൻസ് ആറ് കപ്പാസിറ്റി കേപ്പബിലിറ്റീസ് ഏത് വ്യക്തിയിലാണോ ഉള്ളത് ഏത് സമൂഹത്തിലാണോ ഉള്ളത് ആ സമൂഹത്തിലും ആ വ്യക്തിയിലുമാണ് ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നത് എന്ന് വിവരിക്കുന്നതാണ് മഹാഭാരത സന്ദേശം അങ്ങനെയുള്ള ക്രൈസിസ് മാനേജ്മെന്റ് വരുമ്പോൾ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി എപ്രകാരമാണ് പ്രയോഗിക്കേണ്ടത് അഗ്രതശ്ചതുരോ വേദ പൃഷ്ഠത സശരം ധനു ഇതം ബ്രാഹ്മ്യമിതം ക്ഷാത്രം ശാപാദപി ശരാദപി ജീവിതത്തിലും കർമ്മമണ്ഡലത്തിലുമുള്ള നിന്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ നീ അറിവിൻ്റെ മൂർത്തിമദ്ഭാവമായിരിക്കണം ഭാവമായിരിക്കണം അറിവ് നിന്റെ നാവിൻ തുമ്പിലും കൈവിരൽ തുമ്പിലും ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ നിന്റെ പുറകിലുള്ള ആവനാഴിയിൽ ഉപയോഗിക്കാൻ ആവശ്യത്തിന് അസ്ത്രങ്ങളും അമ്പുമുണ്ടായിരിക്കണം എവിടെയാണോ അറിവിൻ്റെ ബ്രാഹ്മ്യശക്തി ഉപയോഗിക്കേണ്ടത് അതുപയോഗിച്ച് മുമ്പോട്ട് പോവുക എവിടെയാണോ മസിൽ പവർ ഉപയോഗിക്കേണ്ടത് ആ മസിൽ പവറിൻ്റെ ശക്തി ഉപയോഗിച്ച് ശത്രുവിനെ പരാജയപ്പെടുത്തി അടിച്ചു തകർത്ത് മുമ്പോട്ട് പോകാൻ ആഹ്വാനം ചെയ്ത ആ സന്ദേശം മഹാഭാരത സന്ദേശം നമുക്ക് ഭഗവത്ഗീതയിലും കാണാം ഇതൊരു ക്രൈസിസ് മാനേജ്മെൻ്റ് ആണ് ഏതെങ്കിലും ഉജ്ജ്വലമായ കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങുന്ന അവസരത്തിൽ ശരീരത്തിനും മനസ്സിനും തളർച്ച തോന്നുകയാണെങ്കിൽ ആ സമയത്ത് സ്വീകരിക്കേണ്ട വിശകലനം ചെയ്യേണ്ട വിശകലനം ചെയ്ത് ഉൾക്കൊണ്ട് കർമ്മമണ്ഡലത്തിൽ പ്രാവർത്തികമാക്കേണ്ട സന്ദേശമാണ് ഭഗവത്ഗീതയുടേത് ഇത് ഏതു സമയത്താണ് അർജുനന് ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു കൊടുത്തത് കൃത്യമായിട്ടും തളർന്ന സമയത്ത് മാത്രം യുദ്ധക്കളത്തിൽ വന്ന് കുരുക്ഷേത്രത്തിൽ വന്ന് സ്വയം തൻ്റെ ശത്രുക്കളായി ഇരിക്കുന്ന കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും നശിപ്പിക്കുവാൻ അവരെ പരാജയപ്പെടുത്തുവാൻ തനിക്ക് സാധ്യമല്ല എന്ന് തോന്നി തളർന്നു വീണ അർജുനനോട് മാത്രമാണ് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത ഉപദേശിച്ചത് ഇന്ന് ഭാരതീയ സമൂഹം ഓരോ വ്യക്തിയും അപ്രകാരം തളരുന്നതായിട്ട് സൈക്കോളജിസ്റ്റ് പറയുന്നുണ്ട് ഒന്നുകിൽ കുടുംബാന്തരീക്ഷം ഓഫീസിലെ അന്തരീക്ഷം സമൂഹത്തിലെ അന്തരീക്ഷം രാഷ്ട്രത്തിൽ അന്തരീക്ഷം പ്രതിദിനം എന്നോണം വ്യക്തിയുടെ മാനസികവും ശാരീരികവുമായ അവസ്ഥയെ ബാധിച്ചുകൊണ്ട് അനവധി സൈക്കോസൊമാറ്റിക് ഡിസീസുകളെ അഭിമുഖീകരിച്ചു കൊണ്ടുപോകുന്ന മാനവരാശിക്ക് ഈ ഭഗവത്ഗീത ഒരു സിദ്ധൌഷധമാണ് അർജുനൻ സ്വന്തം രഥത്തിൽ തളർന്ന് സീതന്തി മമഗാത്രാണി മുഖം ച പരിശുഷ്യതി വിപതുശ്ച ശരീരേമേ രോമഹർഷശ്ച ഗാണ്ഡീവം ശ്രംസതേ ഹസ്താത് ത്വച്ചൈവ പരിദഹ്യത്തെ നക്നോമ്യവസ്ഥാതും ഭ്രമതീവചമേമന ഹേ കൃഷ്ണ എൻ്റെ ശരീരം തളരുന്നു ഞാൻ വിയർക്കുന്നു എൻ്റെ ത്വക്കാണെങ്കിൽ പൊള്ളുന്നത് പോലെ തോന്നുന്നു പുരികങ്ങളാണെങ്കിൽ ചുരിയുന്നു ഭയം കൊണ്ടോ വേദന കൊണ്ടോ അപകർഷതാ ബോധം കൊണ്ടോ എനിക്ക് രോമഹർഷം രോമഹർഷമുണ്ടാകുന്നു മനസ്സാണെങ്കിൽ ചഞ്ചലമാകുന്നു എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് കയ്യിലുള്ള ഗാന്ധീപം കർമ്മമണ്ഡലത്തിൽ ഉപയോഗിക്കേണ്ട പേന താഴെ വീഴുന്നു അതുപോലെ ഗാന്ധീപം താഴെ വീഴുന്നു ഞാനിതാ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത കൺഫ്യൂഷനിൽ മരവിച്ച് നിൽക്കുകയാണ് എന്ന് പറയുന്ന വ്യക്തി സമൂഹം കുടുംബം അതാണ് കുരുക്ഷേത്ര ഭൂമിയിലെ അപകർഷതാ ബോധത്തിൻ്റെ കൺഫ്യൂഷൻ്റെ അതുപോലെ ഡിസിഷൻ മേക്കിങ്ങിന് പറ്റാത്ത ക്രൈസിസ് മാനേജറുടെ ക്രൈസിസിനെ പ്രതിനിധീകരിക്കുന്ന ഭഗവത്ഗീതയിലെ അർജുനൻ എന്ന വ്യക്തി ആ വ്യക്തിയോടാണ് ഈശ്വര ചൈതന്യമായ പ്രപഞ്ചസത്യമായ ശാശ്വതമായി ഉപയോഗിക്കാവുന്ന ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവങ്ങളായ വാക്കുകൾ തന്ന ശ്രീകൃഷ്ണന്റെ വരികൾ വരുന്നത് തളർന്നുകൊണ്ട് അതേ അർജുനൻ നാം പറയുന്നത് പോലെ പറഞ്ഞു നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ കർമ്മമണ്ഡലത്തിൽ ഇറങ്ങിയപ്പോൾ മുമ്പിൽ കാണുന്നതെല്ലാം വിപരീതങ്ങളായ അപശകുനങ്ങളായി തോന്നുന്നു ഹേ കൃഷ്ണ ഞാൻ എങ്ങനെയാണ് മുമ്പോട്ട് പോവുക എന്ന് നീ പറയുന്നു പറയണം മാത്രമല്ല മുമ്പിൽ കീഴടക്കേണ്ടത് സാധാരണക്കാരെയല്ല ഏറ്റവും വേണ്ടപ്പെട്ടവരെയാണ് ഗുരുൻ ഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹലോകെ മുമ്പിലുള്ളവർ വേണ്ടപ്പെട്ടവരാണ് ബന്ധുക്കളാണ് ഗുരുക്കന്മാരാണ് ധർമ്മശാസ്ത്രം അനുസരിച്ച് ഞാൻ പഠിച്ചിരിക്കുന്നത് ആചാര്യ ദേവോഭവ എന്നാണ് മാതൃദേവോഭവ എന്നാണ് പിതൃദേവോഭവ എന്നാണ് ഇവരെയെല്ലാം ഞാൻ എങ്ങനെയാണ് കൃഷ്ണ വധിക്കുക എങ്ങനെയാണ് അഭിമുഖീകരിക്കുക എങ്ങനെയാണ് അടിച്ചു തെറിപ്പിച്ച് മുമ്പോട്ട് പോവുക എനിക്ക് സാധ്യമാകുന്നില്ല ഈ ക്രൈസിസിനെ മാനേജ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല നകാംക്ഷേ വിജയം കൃഷ്ണ നജരാജ്യം സുഖാനിച്ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർ ജീവിതേനവ എനിക്ക് രാജ്യം വേണ്ട കൃഷ്ണ എനിക്ക് ഭൗതികമായ സുഖങ്ങൾ വേണ്ട എൻ്റെ വേണ്ടപ്പെട്ടവരെ നശിപ്പിച്ചതിന് ശേഷം എൻ്റെ ശത്രുക്കളുടെ പക്ഷത്ത് നിൽക്കുന്നവരെ നശിപ്പിച്ചതിന് ശേഷം ഞാൻ ഇപ്രകാരമുള്ള ഭൗതിക സുഖങ്ങളും വിജയങ്ങളും രാജ്യവും എല്ലാം ലഭിച്ചാൽ തന്നെ അതെങ്ങനെ ആസ്വദിക്കാനാണ് എങ്ങനെയാണ് ഞാൻ അത് അനുഭവിക്കുക എനിക്കതുകൊണ്ട് എന്താണ് പ്രയോജനം ആ ഘോരമായ ദുഃഖത്തിൽ നിന്ന് എനിക്ക് എങ്ങനെയാണ് മോചനം നേടാൻ സാധിക്കുക എന്നീ വരികൾ അർജുനൻ പറഞ്ഞപ്പോൾ സ്വയം അർജുനന്റെ സ്ഥാനത്ത് അർജുനന്റെ കസേരയില് ഞാനും നിങ്ങളുമാണ് ഇരിക്കുന്നത് എങ്കിൽ കർമ്മമണ്ഡലത്തിൽ ഇറങ്ങുമ്പോൾ അകത്ത് തോന്നുന്ന ഭയം അകത്ത് തോന്നുന്ന അപകർഷതാബോധം അകത്ത് തോന്നുന്ന നിരാശ ഇത് പല രീതിയിലാണ് പുറത്തേക്ക് വരുന്നത് ഒരു പക്ഷേ ആ വരികൾ എന്ന് നമുക്ക് തോന്നേക്കാം തോന്നിയേക്കാം ഭീരുത്വത്തിൻ്റെ വരികൾ ധാർമ്മികതയുടെ മൂടുപടം അണിഞ്ഞ് പുറത്തേക്ക് വരികയാണ് എല്ലാ വിധത്തിലുള്ള ധാർമ്മിക മൂല്യങ്ങളും അനുശാസിച്ച പാണ്ഡവര് അവർക്ക് അർഹിച്ചത് അവർക്ക് ലഭിക്കേണ്ടത് ലഭിക്കാതെ വന്നപ്പോൾ ഈ സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ അർഹതയും നേടുകയും എല്ലാ അവകാശങ്ങളും എടുക്കുകയും സ്വീകരിക്കുകയും ലഭിക്കാത്തത് ധാർമ്മികമായതാണെങ്കിൽ ധാർമ്മികമായ പന്താവിലൂടെ അത് ലഭിക്കാൻ പാകത്തിന് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതായതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ പാണ്ഡവരോട് യുദ്ധക്ഷേത്രത്തിൽ വന്ന് പരസ്പരം യുദ്ധം ചെയ്യുവാൻ ആഹ്വാനം ചെയ്തത് ധാർമ്മികത നിലനിർത്തുവാൻ സത്യം ധർമ്മം നീതി ന്യായം ഇവ ലോകത്തിന് മാതൃകയാക്കിയത് ഭാരതത്തിൽ നിന്നാണെങ്കിൽ ഭാരതത്തിൽ അപ്രകാരം കുരുക്ഷേത്ര ഭൂമിയിൽ ഒരു ധർമ്മയുദ്ധം നടന്നതിൽ ധർമ്മം വിജയിച്ചിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയ മാത്രമാണ് ഈ യുദ്ധത്തിന് ശ്രീകൃഷ്ണൻ നേതൃത്വം നൽകിയത് അങ്ങനെ തളർന്നു വീണ അർജുനൻ എന്ന നമ്മളോട് ശ്രീകൃഷ്ണൻ പറയുന്നൊരു വരിയാണ് കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം ഹേ അർജുന ഈ ക്രൈസിസ് വരുന്ന സമയത്ത് ഹേ അർജുന എവിടെ നിന്നാണ് കശ്മലമായ ദൗർബല്യത്തിൻ്റെ ശബ്ദമായ ഈ വരികൾ നിന്റെ വായിൽ നിന്ന് വന്നത് ആര്യജുഷ്ടം ആര്യന്മാർക്ക് ശ്രേഷ്ഠന്മാർക്ക് ചേരാത്തത് അസ്വർഗ്യം സ്വർഗത്തെ തരാത്തത് അകീർത്തികരം ശ്രേഷ്ഠനായ യോദ്ധാവായ ക്ഷത്രിയനായ ഭൂമിയെ സംരക്ഷിക്കേണ്ട രാജാവിൻ്റെ പ്രതിനിധിയായിരിക്കുന്ന അർജുന ഇപ്രകാരം ഒരു വാക്ക് തളരുന്നു എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിഞ്ഞുകൂടാ എന്ന് ക്രൈസിസ് വന്ന സമയത്ത് നീ പറയാൻ കാരണം എന്താണ് അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന എന്തൊരു ഉജ്ജ്വലമായ വാക്കാണ് അവിടെ ഉപയോഗിച്ചത് യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ വളരെ ഷാർപ്പായിട്ട് റിയാക്ട് ചെയ്തതിന് ശേഷം കുഞ്ഞുങ്ങളോട് അമ്മ സാന്ത്വന വാക്കുകൾ നൽകുന്നത് പോലെ ശാന്തമായി പറയുന്നു ക്ലൈഭ്യം ആശ്മകമപാർത്ഥ നൈതത്വയ്യുപപദ്ധ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം യത്തോത്തിഷ്ടപരം തപാ ഹേ അർജുന നിന്റെ സാരഥിയായിട്ട് നിന്റെ മനസാക്ഷിയുടെ മൂർത്തിമത് ഭാവമായിട്ട് ധാർമ്മിക മൂല്യങ്ങളെ എപ്രകാരം വിശകലനം ചെയ്യ ചെയ്യണമെന്ന് അറിയിക്കുവാനായിട്ട് അവതാരമൂർത്തിയായ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ഒരു ഡ്രോപ്പ് സ്വീകരിച്ചു കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ നിന്റെ സേനയുടെ നായകന്റെ രൂപത്തിൽ നിന്റെ രഥത്തിൽ നിന്നെ ഡയറക്റ്റ് ചെയ്യുവാനായിട്ടിരിക്കുന്നുണ്ട് പിന്നെ എന്തിനാ നീ വിഷമിക്കുന്നത് ഹേ അർജുന ക്ലൈഭ്യം മാസ്മഹമ നീ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല നീ അതിനെക്കുറിച്ച് വേദനിക്കേണ്ട കാര്യമില്ല ഒരു കാര്യം മാത്രം ഞാൻ ഇപ്പോൾ നിന്നെ അറിയിക്കുന്നു ക്ഷുദ്രമായ നിന്റെ ഹൃദയ ദൗർബല്യത്തെ വീക്ക്നെസ്സിനെ അതായത് അപകർഷതാബോധത്തെ ദുഃഖത്തെ നിരാശയെ വേദനയെ ഹേ അർജുന അത് കളഞ്ഞ് വ്യക്തമായിട്ടൊരു ഡ്രൈ ക്ലീൻ നിന്റെ മനസ്സിനെ ചെയ്തതിന് ശേഷം ഹേ അർജുന കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങുക രണ്ടാമത്തെ അധ്യായത്തിലെ മൂന്നാമത്തെ വരിയിലൂടെ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയുടെ മുഴുവനും അബ്സ്ട്രാക്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതായത് കർമ്മമണ്ഡലത്തിൽ ഇറങ്ങുമ്പോൾ പലതും നിങ്ങൾ അഭിമുഖീകരിച്ചേക്കാം ഒരു ഡോക്ടറ് ഒരു എഞ്ചിനീയർ ഒരു അക്കൗണ്ടന്റ് അതുപോലെ തന്നെ വക്കീല് ആരെടുത്താലും ശരി അവർക്കെല്ലാം കർമ്മമണ്ഡലത്തിൽ പുഷ്പങ്ങളാണ് ലഭിക്കുക എന്ന് ധരിക്കേണ്ട അവനവൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ഓരോ കുടുംബത്തിലും ഓരോ വിദ്യാർത്ഥിക്കും ഓരോ സാധാരണക്കാരനും ഓരോ ക്ലർക്കിനും ഓരോ പ്യൂണിനും അവനവൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം ആ പ്രശ്നങ്ങളെ മുഴുവനും അഭിമുഖീകരിച്ച് ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തെ വലിച്ചെറിഞ്ഞ് എഴുന്നേറ്റ് അവസാന ദിവസം വരെ സ്വന്തം ധർമ്മം ചെയ്യുവാൻ ആഹ്വാനം ചെയ്ത സമയത്ത് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയുടെ അബ്സ്ട്രാക്ട് പറഞ്ഞതിന് ശേഷം അവിടെ വെച്ച് നിർത്തിയില്ല അടുത്തത് ശ്രീകൃഷ്ണൻ പറഞ്ഞത് ഒരു വിശകലനാത്മകമായ മോഡേൺ സയൻസ് പ്രകാരം പറയുകയാണെങ്കിൽ an analytical approach of your body of your mind of your soul of your life force Plus, what is the aim of the life? What is the duty? What is the responsibility? And what is the privilege that any citizen he should perform? And the result plus the reward. ഓരോ കർമ്മം കർമ്മഫലം കർമ്മത്തിൻ്റെ പുരസ്കാരം അതിനോടുള്ള അപ്രോച്ച് ജനങ്ങളോടുള്ള അപ്രോച്ച് കർമ്മത്തോടുള്ള അപ്രോച്ച് ധർമ്മത്തോടുള്ള അപ്രോച്ച് ഇത് മുഴുവനും അക്ഷരം പ്രതി ശ്രീകൃഷ്ണൻ അർജുനന് കുരുക്ഷേത്രത്തിൽ വെച്ച് വിവരിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് ആ സമയത്താണ് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് നീ ഈ യുദ്ധക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ വിഷമിക്കുന്നത് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഭയപ്പെടുന്നത് നീ മരിച്ചു പോകുമോ എന്നാണെങ്കിൽ ഈ ശരീരത്തെക്കുറിച്ച് നീ കേൾക്കുക ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തദാ ന മുഹ്യതി ഹേ അർജുന ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ഉണ്ട് കുറേ കാലം മുമ്പ് നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൈകാലിട്ടടിക്കുന്ന ഒരു ചെറിയ ശിശുവായിരുന്നു അതിനകത്തുള്ള ചൈതന്യം ആ ശരീരത്തെ വളർത്തി വളർത്തി നീ കൗമാരപ്രായത്തിലെത്തി പിന്നെ യൗവനത്തിലെത്തി കുറെ കൂടി കഴിഞ്ഞാൽ നിനക്ക് വാർദ്ധക്യം വരും ഇപ്പൊ നിനക്ക് നാൽപ്പത്തഞ്ച് വയസ്സല്ലേ ആയുള്ളൂ അർജുന ഇനി കുറച്ച് കഴിയുമ്പോൾ അറുപത് വയസ്സാവും ഷഷ്ട്യബ്ദ പൂർത്തി കഴിഞ്ഞ് അതിനുശേഷം കുറച്ചും കൂടി കഴിയുമ്പോൾ തലമുടിയെല്ലാം നരയ്ക്കും നീ നിന്റെ ചെറുപ്പകാലത്തെ ഫോട്ടോ നോക്കിയാൽ മനസ്സിലാക്കും എന്തൊരു ചേഞ്ചാ വന്നിരിക്കുന്നത് അവസാനം ബെഡിൽ ഒരു ദിവസം വരും ആ ദിവസം കഴിഞ്ഞ് ഒരല്പം കൂടി കഴിഞ്ഞാൽ നിന്റെ ശരീരം എന്ന പാത്രത്തെ ഉപേക്ഷിച്ച് ദേഹി എന്ന ജീവാത്മാവ് മറഞ്ഞു പോകും ധീരന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രകൃതിയുടെ നിയമമാണ് ആ ദേഹി അത് വിട്ടു പോകാതിരിക്കുകയില്ല മരണം ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് നിന്റെ ശരീരത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ച് നീ ദുഃഖിക്കേണ്ട കാര്യമില്ല കാരണം ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയതേ ഈ ശരീരം എന്ന് പറയുന്നത് ക്ഷേത്രമാണ് ക്ഷയാത് ത്രായത്തെ ഇതി ക്ഷേത്ര എത്ര കാലത്തോളം ജീവാത്മാവ് ശരീരത്തിലിരിക്കുന്നുവോ അത്രയും കാലത്തോളം ആ ജീവാത്മാവിന് വർത്തിക്കുവാനുള്ള ഒരാധാരപാത്രമായിട്ട് മാത്രമാണ് ശരീരം നിൽക്കുന്നത് ജീവാത്മാവിന് പോകാൻ സമയമായെങ്കിൽ അത് ശരീരം ഉപേക്ഷിച്ച് പോകും അതുകൊണ്ട് നത്വേവാഹം ജാതുനാശം നത്വം നേമേധനാധിപ ഹി അർജുന ഒരു പത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് നീ ഉണ്ടായിരുന്നില്ല ഒരു പത്തൊൻപത് വർഷത്തിന് ശേഷവും നീ ഇല്ല അപ്പോൾ ഈ പ്രപഞ്ചമെന്ന യൂണിവേഴ്സൽ ഫിനോമിനനിലെ multi billions of years of existence സഹസ്രാവധി കോടി വർഷക്കാലത്ത് കാലങ്ങളിൽ ഈ ഭൂമി ഇവിടെ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് ഒരു പത്തറുപത് എഴുപത് വർഷം നീ ഭൂമിയിൽ വന്ന് ഈ ശരീരത്തോടു കൂടി ജീവിക്കുന്നു അതിനുശേഷം നിനക്ക് പോയേ മതിയാവൂ അതുകൊണ്ട് നീ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല പണ്ട് ഭാവിയിലും നീ എന്ന ശരീരമില്ല ഇനി നിന്റെ ആത്മാവ് പുനർജനിക്കുകയാണെങ്കിൽ ഇതേ ശരീരത്തോടുകൂടി ഇതേ രൂപത്തോടുകൂടി ഇതേ കുലധർമ്മത്തോടുകൂടി വേണമെന്ന് നിർബന്ധമില്ലല്ലോ അതുകൊണ്ട് നീ പണ്ടുണ്ടായിരുന്നില്ല ഇനി ഭാവിയിലുമില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് നിന്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചൊന്നും നീ വിഷമിക്കേണ്ട കാരണം ജാതസ്യ ഹി ധ്രുവോർ മൃത്യോ ധ്രുവം ജന്മമൃതസ്യ ജനിച്ചാൽ മരണമുണ്ട് മരിച്ചാൽ ആ വ്യക്തിയുടെ ശരീരത്തിനകത്തെ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഫോസ്ഫറസും കാൽഷ്യവും ഉപയോഗിച്ച് പ്രകൃതിക്ക് മറ്റു പല ജീവജാലങ്ങളെയും ഉണ്ടാക്കേണ്ടി വരും ഇന്ന് നിങ്ങളുടെ ശരീരത്തിലുള്ള കാർബണും ഹൈഡ്രജനും ഓക്സിജനും കാൽഷ്യവും ഫോസ്ഫറസും എല്ലാം പ്രകൃതി അടുത്ത ജന്മത്തിൽ അടുത്ത വർഷത്തിൽ അടുത്ത കാലത്തിൽ ചിലപ്പോൾ ഒരു പട്ടിയെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചു എന്ന് വരും ചിലപ്പോൾ മുയലിനെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചു എന്ന് വരും എത്ര കാലത്തോളം നിങ്ങളുടെ ജീവാത്മാവ് ഇരിക്കുന്നുവോ അത്രത്തോളം കാലം മാത്രമേ ആ പാത്രത്തിന് സാന്നിധ്യമുള്ളൂ അത് കഴിഞ്ഞാൽ ആ പാത്രം ഉടച്ചു വാർത്ത് അടുത്ത പാത്രം ഉണ്ടാക്കാൻ പ്രകൃതിക്ക് ഈ ശരീരത്തിലെ കോമ്പോണന്റ് ഉപയോഗിക്കണം അതുകൊണ്ട് ഈ ശരീരത്തെക്കുറിച്ചൊന്നും നീ വിഷമിക്കേണ്ട അർജുന എത്ര സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആ ശ്രീകൃഷ്ണൻ കൊടുക്കുന്നത് എത്ര ഉജ്ജ്വലമായ ബയോ കെമിസ്ട്രിയാ ഇതിനകത്തുള്ളത് അപ്രകാരമുള്ള ബയോ കെമിസ്ട്രിയിലൂടെയാണ് ശ്രീകൃഷ്ണൻ പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് അത്ര പെർമനൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഒന്നുമല്ല പതിനാറ് ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിൽ നാല് ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളിൽ എൺപതിനായിരം തരത്തിലുള്ള വൃക്ഷങ്ങളിൽ ഏതാണ്ട് ദശലക്ഷക്കണക്കിന് രൂപത്തിലുള്ള മൈക്രോ ഓർഗാനിസത്തിൽ ഒരു ജീവി മാത്രമാണ് മനുഷ്യൻ അതിൽ അറുന്നൂറ്റി രണ്ട് കോടി ജനതയുണ്ട് അതിൽ ഒരാൾ മാത്രമാണ് നിങ്ങൾ നിങ്ങൾ ധരിക്കുന്നു ഞാനൊരു ഡോക്ടറാണ് എഞ്ചിനീയറാണ് ചാർട്ടേഡ് ആണ് കാർപ്പൻ്ററാണ് മെയ്സനാണ് ഒരു ടീച്ചറാണ് പ്രൊഫസറാണ് ഡയറക്ടറാണ് മന്ത്രിയാണ് എം എൽ എ ആണ് എം പി ആണ് who bothers about it how long you will be like that as long as you are like that do your duty അതുകൊണ്ട് നിങ്ങൾക്കൊരു സംതൃപ്തി കിട്ടും അതല്ലാതെ രണ്ട് കാലുമുണ്ട് ഒരു ഉജ്ജ്വല ഹൈറ്റുള്ള അഞ്ചര അടി ഉയരമുള്ള ശരീരവുമുണ്ട് എൺപത്തഞ്ച് കിലോ ഭാരവുമുണ്ട് എന്ന് പറഞ്ഞ് ലോകത്തിൽ ആരും നിങ്ങളെ ബഹുമാനിക്കാൻ വരുന്നില്ല സ്വന്തം കർമ്മത്തിൽ ധർമ്മത്തിൽ അധിഷ്ഠിതമായി സമൂഹത്തിന് നന്മ തരാൻ തയ്യാറായ ഒരു ശരീരമാണ് നിങ്ങളുടേതെങ്കിൽ ആദരണീയമാണ് ബഹുമാന്യമാണ് ശ്രേഷ്ഠമാണ് ശ്രേയസ്കരമാണ് അതുകൊണ്ട് ഹേ അർജുന നിന്റെ ശരീരത്തെക്കുറിച്ച് നീ ദുഃഖിക്കേണ്ട കാര്യമില്ല ഇനി നീ നിന്റെ ആത്മാവിനെ കുറിച്ചാ ദുഃഖിക്കുന്നതെന്ന് എന്ന് വിചാരിക്കുക എൻ്റെ ആത്മാവ് ഞാൻ ബഹുമാനിക്കുന്ന ഈശ്വര ചൈതന്യം പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ഭാഗം അതെൻ്റെ ശരീരത്തിലുണ്ട് അത് നശിച്ചു പോകുമല്ലോ എന്ന ദുഃഖമാണ് നിനക്കെങ്കിൽ ഹേ അർജുന അതിനെക്കുറിച്ച് നീ വിഷമിക്കേണ്ട കാര്യമില്ല കാരണം നാസതോ വിദ്യതേ അഭാവോ നാഭാവോ വിദ്യതേ സദാ ഉഭയോരഭിദൃഷ്ടോന്തസ്തനയോ തത്വദർശിവി യഥാർത്ഥത്തില് ഇല്ലാത്തതിനെ കുറിച്ച് നീ ചിന്തിക്കണ്ട ഇല്ലാത്തത് ഒന്നും തന്നെ ഉണ്ടാവില്ല ഉള്ളതൊന്നും തന്നെ തന്നെ ഇല്ലാതാകുകയുമില്ല അതുകൊണ്ട് യഥാർത്ഥ ശാസ്ത്രജ്ഞന്മാരെന്ന തത്വദർശികൾക്ക് ഡെഫനിഷൻ കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാവുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരാണ് തത്വദർശികൾ the matter can neither be created nor be destroyed the energy can neither be created nor be destroyed എന്ന ഫണ്ടമെന്റൽ തെർമോഡൈനാമിക്സ് പ്രിൻസിപ്പിൾ അറിയാവുന്നവൻ ആരാണോ അവനാണ് യഥാർത്ഥത്തിൽ സയന്റിസ്റ്റ് എന്ന തത്വദർശി അതുകൊണ്ട് ഹേ അർജുന നീ ഇപ്പൊ മനസ്സിലാക്കേണ്ടത് നിന്റെ ശരീരത്തിന്റെ ലൈഫ് എനർജി എന്ന് പറയുന്നത് it can never become non existing because it is already existing ഇല്ലാത്തത് ഉണ്ടാവില്ല ഉള്ളത് ഉണ്ടാകാതിരിക്കുകയുമില്ല പിന്നെ എന്താ സംഭവിക്കുന്നത് if one form of energy changes it will appear in another form നിന്റെ ശരീരത്തെ ഉപേക്ഷിച്ച് നിന്റെ ലൈഫ് എനർജി വിട്ടുപോവുകയാണെങ്കിൽ അത് മറ്റൊരു ശരീരത്തെ പ്രാപിക്കും ഒരു എലിമെൻ്റ് ഒരാറ്റം ഒരു രൂപത്തെ ഉപേക്ഷിച്ചാൽ അത് മറ്റൊരു രൂപത്തിലേക്ക് പോകും ഇതാണ് ശാസ്ത്രതത്വം if one form of energy changes, it will appear in another form. If one form of matter changes, it will appear in another form. ഈ ശാസ്ത്ര തത്വം പറഞ്ഞത് ബി സി അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതുകളിലെ ഭഗവത്ഗീത ഉപദേശിച്ച കാലത്തില് ശ്രീകൃഷ്ണനാണ് തെർമോഡൈനാമിക്സ് എഴുതിയ മാക്സ് പ്ലാങ്കുമല്ല ഡാൽറ്റണുമല്ല നീൽസ് ബ്രോഹറുമല്ല ഹെയ്സൺബർഗുമല്ല ഓയിലുമല്ല ശ്രീകൃഷ്ണനാണ് അത് ശ്രീകൃഷ്ണന്റെ നിയമങ്ങളാണ് ഏത് വസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനന്യാതി സംയാതി നവാനി ദേഹി നീട്ടിരിക്കുന്ന ഡ്രസ്സ് അത് കാലപ്പഴക്കം കൊണ്ട് ജര ബാധിച്ചു കഴിഞ്ഞാൽ അത് നീ മാറ്റി പുതിയ ഷർട്ട് ഇടുന്നത് പോലെ നിന്റെ ശരീരമെന്ന ഷർട്ട് കുറച്ച് ജരാനര ബാധിച്ചു കഴിഞ്ഞാൽ ദേഹി തീരുമാനിക്കും നിന്റെ ശരീരത്തിനകത്തുള്ള ജീവാത്മാവ് തീരുമാനിക്കും ഈ ഷർട്ട് എന്ന ശരീരം മാറ്റേണ്ട സമയമായി ഈ ശരീരം എന്ന വസ്ത്രം മാറ്റേണ്ട സമയമായി അതുകൊണ്ട് ഞാൻ ഇത് ഉപേക്ഷിച്ച് വേറൊരു ശരീരത്തിലേക്ക് പോവുകയാണ് അത് പുതിയ പുതിയ ശരീരം കാലക്രമത്തിൽ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും അതുകൊണ്ട് ഹേ അർജുന നീ നിന്റെ ശരീരത്തെ കുറിച്ച് എപ്രകാരം വ്യസനിക്കേണ്ടതില്ലയോ അപ്രകാരം തന്നെ നിന്റെ ആത്മാവിനെ കുറിച്ച് നീ വിഷമിക്കേണ്ടതില്ല അതിനെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യല്ല നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക നൈനം ക്ലേദയന്ത്യാവോ നോഷയതി മാരുത അഗ്നി കൊണ്ട് കത്തിക്കാൻ സാധ്യല്ല ആയുധം കൊണ്ട് മുറിക്കാൻ സാധ്യല്ല വെള്ളത്തിൽ അലിയിപ്പിച്ച് കളയാൻ സാധ്യല്ല വായുകൊണ്ട് അടിച്ചു പറത്തി കളയാൻ സാധ്യമല്ലാത്തത് കൊണ്ട് അർജുന നിന്റെ ശരീരത്തെക്കുറിച്ചോ ആത്മാവിനെ കുറിച്ചോ നീ വിഷമിക്കണ്ട അപ്പം നിനക്കൊരു സംശയം ഉണ്ടാവും ഈ ശരീരം ഇങ്ങനെയാണ് ആത്മാവ് ഇങ്ങനെയാണ് അപ്പം ശരീരവും ആത്മാവും ചേർന്ന് ഞാനിങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ ഈ ജീവിതം എന്ന് പറയുന്നത് ഈ ജീവിതത്തിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ വെറുതെ കുറേ കാലം ഇവിടെ വന്നു ഏതാണ്ട് പത്തറുപത് ടൺ ഭക്ഷണം കഴിച്ചു എഴുപത് വർഷം വരെ ജീവിച്ചു ഒരു പ്രയോജനവും ഇല്ലാതെ ജീവിച്ച് പിന്നെ കുറെ കഴിയുമ്പോൾ ചത്തും പോയി കത്തിച്ചും കളഞ്ഞു ഒക്കെ തീർന്നു പിന്നെ എന്തിനാ വരുന്നത് ഇത് നീ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അർജുന അത് വളരെ ശരിയായ ഒരു വാക്കാണ് നീ പറയുന്നത് കാരണം അവ്യക്താധീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്ര കാ ഒരു കാര്യം ഉറപ്പാണ് നിന്റെ ജനനത്തിന് മുൻപ് നീ എന്തായിരുന്നു എന്ന് ആർക്കും അറിഞ്ഞൂടാ വ്യക്തമായി പറയാവുന്നത് നിന്റെ ജനനത്തിന് മുമ്പ് നിന്നെക്കുറിച്ചുള്ള ധാരണകൾ നീ എന്ന പ്രതിഭാസം മനുഷ്യൻ എന്ന പ്രതിഭാസം അവ്യക്തമായിരുന്നു ഒന്നും അറിഞ്ഞൂടാ ആർക്കും അറിഞ്ഞൂടാ ആർക്കറിയാമെന്ന് പറഞ്ഞാലും അത് ശരിയുമല്ല അതുപോലെ തന്നെ മരണത്തിന് ശേഷവും നിന്നെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആരെക്കുറിച്ചുമുള്ള എല്ലാ വസ്തുതകളും അവ്യക്തമാണ് അപ്പോൾ അവ്യക്താധീനി ഭൂതാനി പാസ്റ്റ് ഈസ് അവ്യക്തം വ്യക്തമധ്യാനി ഭാരത ഈ പ്രസന്റ് എന്ന് പറയുന്ന നീ പത്തറുപത്തഞ്ച് എഴുപത് വർഷം ജീവിക്കുന്നുണ്ടല്ലോ അത് വ്യക്തമാണ് അവ്യക്ത നിധനാന്യേവ ഇനി വരാൻ പോകുന്നതും അവ്യക്തമാണ് അതുകൊണ്ട് ഈ കുറേ അവ്യക്തങ്ങൾക്കിടയ്ക്ക് നിന്റെ ജീവിതമെന്ന ഈ സമയത്തിൽ വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട് കർമ്മം ധർമ്മം മനുഷ്യ സ്വഭാവം രീതി ഇതെല്ലാം നിനക്കൊണ്ട് അതുകൊണ്ട് പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചും ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചും എന്തിനാ നീ വിഷമിക്കുന്നത് നിന്റെ കർമ്മം ചെയ്തുകൊണ്ട് പോവാ ഇത് നമ്മൾ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു എന്ന് വിചാരിക്കുക അത് എത്ര രസകരമായ ഒരു അനുഭവമാണ് ഇന്ന് പ്രത്യേകിച്ച് കേരളീയര് വ്യക്തമായി ഏറ്റവും അധികം ഭയപ്പെടുന്നത് ആശങ്കാകുലരാകുന്നത് ഭാവിയെക്കുറിച്ച് ആലോചിച്ച എന്തോന്നാ ഈ ഭാവി എന്ന് ചോദിച്ചാൽ അതറിഞ്ഞുകൂടാ എന്നാൽ ആ ഭാവിയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഭയപ്പെട്ടാ പോരെ ഏയ് ഇപ്പൊ തന്നെ ഭയപ്പെട്ടാലേ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കൂ എന്ന ധാരണയിൽ നിരന്തരം ഭയപ്പെട്ടുകൊണ്ടിരിക്കുക ഓരോ വ്യക്തിയും അതുകൊണ്ട് ഈ ശരീരത്തെ ഈ ജീവിതത്തെ അല്പം മാറി നിന്ന് ഒന്ന് പരിശോധിക്കുക ഓരോ ഡോക്ടറും എന്തെല്ലാം ചെയ്യുന്നു നോക്കുക ഓരോ വ്യക്തിയും എന്തെല്ലാം ചെയ്യുന്നു നോക്കുക അവരുടെ ജീവിതത്തിലെ പരക്കം പാച്ചില് നീ ദൂരെ നിന്ന് നിനക്കൊന്ന് നോക്കാൻ സാധിക്കുന്നു വിചാരിക്കുക അർജുന അപ്പൊ നിനക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുക ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തദൈവ ചാന്യ ആശ്ചര്യവച്ചൈനമന്യശൃണോതി ശ്രുവാപ്യേനം വേദ നൈവ കശ്ചിത് പലരും ഈ ജീവിതത്തെ അത്ഭുതത്തോടു കൂടി കാണുന്നു പലരും അത്യത്ഭുതകരമാണ് ജീവിതം എന്ന് പറയുന്നു ഈ ചിലര് കാണുന്നതും ചിലര് പറയുന്നതും അത്യത്ഭുതത്തോടു കൂടി മറ്റു പലരും കേൾക്കുന്നു സത്യം എന്താണെന്ന് നിനക്കറിയാമോ ജീവിതം എന്താണെന്ന വസ്തുത ഈ അത്ഭുതത്തോടു കൂടി കാണുന്നവരോ കേൾക്കുന്നവരോ പറയുന്നവരോ ആരും തന്നെ ഇതിനെക്കുറിച്ച് അറിഞ്ഞു അറിയുന്നവരായിട്ടില്ല അവർക്കാർക്കും ജീവിതത്തിൻ്റെ പരമമായ സത്യം എന്താണ് വസ്തുത എന്താണ് ലക്ഷ്യം എന്താണ് ജീവിതം എന്താണ് എന്നുള്ളത് അറിഞ്ഞുകൂടാ വന്നു ജീവിച്ചു കുറേ തിന്നു കുറേ ചെയ്തു തിരിച്ചു പോകുന്നു ഒരു സർട്ടിഫിക്കറ്റ് ആണ് എല്ലാം എന്ന് വിചാരിച്ച് കുറേ പേര് എൻട്രൻസിന് പഠിക്കുന്നു കുറേ പേര് ഡോക്ടർ ആവുന്നു കുറേ പേര് എഞ്ചിനീയർ ആവുന്നു കുറേ പേര് അന്യായം ബോധിപ്പിക്കാനുള്ള വക്കീലുമായി കുറേ കാലം ജീവിച്ചു തിരിച്ചു പോകുന്നു അതാണോ നീ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിനക്കും അതിൻ്റെ കുറെ പന്ഥാവുകൾ പിന്തുടരാതിരിക്കാൻ സാധ്യമല്ല പക്ഷെ വിശലകലനാത്മകമായിട്ട് അറിഞ്ഞുകൊണ്ട് നീ പ്രവർത്തിച്ചാൽ അതിൻ്റെ സുഖദുഃഖങ്ങളും ഗുണദോഷങ്ങളും നിനക്ക് ബോധമണ്ഡലത്തിൽ കൊണ്ടുവരാൻ സാധിക്കും